ഭഗ ഇമാം ധിയം ഉൽ അവ ദദൽ നഹ് ഭഗ പ്ര നഹ് ജനയ ഗോഭി അശ്വൈ ഭഗ പ്ര നൃഭി നൃവന്ത ശ്യാമ ഭഗ പ്രണേത ഭഗ സത്യരാധ ഭഗ ഇമാം ധിയം ഉൽ അവ ദദൽ നഹ് bhaga pra na janaya gobi ashwai bhaga pra nurbi nurwanda siama